fuck, Razor? മറിഞ്ഞ് കിടന്ന് മറിഞ്ഞ് കീഞ്ഞ് ലോകം മാറി വേലി ചാടി വളപ്പ് മാറി തേടി ചാഞ്ഞ തോടി ചാടി മെയ്യറിഞ്ഞ് കാലറിഞ്ഞ് ഞാനകന്ന പാത മാറി കാലിലാഞ്ഞ ചോടി മണ്ണ് തട്ടി മാറ്റി ഞാൻ അലഞ്ഞ് കൂടി വിട്ട റൂഹ് മാറി കാറപൊള്ളി മൂർച്ചയേറി ചിന്തയൊന്നൊരുന്നുമൊന്ന് വന്നളഞ്ഞ് മുന്നിലെന്ന് വെക്കപ്പിന്റെ മോനെത്തിക്ക് മൂഷിലായി കോളിംഗ് ആയി ഫുക്ക് മെനി എയിം സ്റ്റക്ക് തേനി താരം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ് സൗത്തിന്റെ കീശക്ക് കായ്ക്ക് സ്കോപ്പ് കാക്കാൻ അറിയില്ല നൈപ്പെന്ന നൈപ്പ് ആരാന്റെ കീപ്പട്ട് വന്ന് കൈക്കൂപ്പ് കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ് കായ് കായ് കായ് കായ് നായ് നായ് going home with the teachers, so glitches on my bitches, fucking bowl with the teachers, lady looking at my ears while I fucking with the teachers, dropping panties in my kitchen, I rig for the patches, licking pussy like a kitten, sticky pussy on my dick, throwing money for a bitches more than need a killer ticket, tickets, tickets. ദുനിയാവിൽ ആരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാന് ആഹിറത്തിൽ ആയിരത്തിലൊരുവനായി ഞാൻ നകത്തി ചേറ് തിന്ന് കരകളഞ്ഞ ആയിരങ്ങൾ രാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാൻ പെരിയിൽ നിന്ന് കട്ടതല്ല വീട് വളപ്പ് വിറ്റതല്ല വാപ്പ തന്ന പുത്തനല്ല പൊടിയെടുത്ത് വിറ്റതല്ല നായിനെ പറ്റിച്ചതല്ല നായിനെ പറ്റിച്ചതല്ല എന്റെ കൂറ്റി വിറ്റ കായി മാറി ഞാൻ കളിച്ച നാട് മാറി ഓലമേഞ്ഞ വര പൊളിച്ച് ചാന്തൊയിച്ച കാർ പൊറച്ചു വന്നിറങ്ങി ബെൻസ് കാറിൽ ചെന്ന് കയറി കണ്ട ബാറിൽ ഭക്തി വിറ്റ നായി വാങ്ങി കാറോ ബസ്സോ പൂച്ചേ പന്നിയോ കായ് കായ് കായ് കായ് നായ് നായ് നായ് നായ് കായ് കായ് കായ് കായ് നായ് നായ് നായ് നായ് കായ് കായ് കായ് കായ് നായ് നായ് നായ് നായ് കായ് കായ് കായ് കായ് ഞാനിരുന്ന് കായുമേ ഞാനിരുന്ന് കായ്മ കയ്യിലെന്റെ മുത്തമ്മ കാലകത്ത് വെച്ചപ്പോ